പാദപാഠം അങ്കാദങ്കാല്ലോം നോലോം ലോം ജാതം പർവണി പർവണി യക്ഷ്മം സർവസ്മാദാത്മന തമിതം വിവൃഹാമി തേ അങ്കാദങ്കാല്ലോം നോ ജാതം പർവണി പർവണി യക്ഷ്മം സർവസ്മാദാത്മന തമിതം വിവൃഹാമി തേ അംഗാദംഗാല്ലോംനോ ലോംന ജാതം പർവണി പർവണി യക്ഷ്മം സർവസ്മാദാത്മന തമിതം വിവൃഹാമി തേ